പദപാഠം അലായ്യസ്യ പരശു നനാശ തം ആ പവസ്വ ദേവ സോമ ആഖും ചിൽ ഏവ ദേവ സോമ അലായ്യസ്യ പരശു നനാശ തം ആ പവസ്വ ദേവ സോമ ആഖും ചിൽ ഏവ ദേവ സോമ അലായ്യസ്യ പരശു നനാശ തം ആ പവസ്വ ദേവ സോമ ആഖും ചിൽ ഏവ ദേവ സോമ